ലിംഗമഹാപുരാണം ലിംഗരൂപിയായ മഹേശ്വരൻ മഹർഷിമാർക്ക് വിവരിക്കുന്ന ചരിത്രപരവും ആത്മീയവുമായ വിഷയങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നൂറ്റിയെട്ട് അധ്യായങ്ങളുള്ള പൂർവഭാഗവും അൻപത്തഞ്ച് അധ്യായങ്ങളുള്ള ഉത്തരഭാഗവുമാണ് ഈ ലിംഗപുരാണത്തിൽ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നൽകിയിരിക്കുന്നത് ഭൂലോകം ഭുവർലോകം സ്വർലോകം ജനലോകം തപോലോകം സത്യലോകം ബ്രഹ്മലോകം എന്നീ ഏഴ് ലോകങ്ങളുടെ വിവരണം അവയുടെ വിസ്തീർണം അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ വിവരണം പിതൃക്കളുടെ വിവരണം ദേവന്മാരുടെ വിവരണം രുദ്രദേവന്റെ പ്രത്യേകതയും വിവരിച്ചതിന് ശേഷം യുഗാരംഭം മുതൽക്ക് യുഗാവസാനം വരെയുള്ള മാറ്റങ്ങൾ ഭൂമിയിൽ എപ്രകാരം നടക്കുന്നു എന്നുള്ളതും ഭാരതത്തിൽ എപ്രകാരമാണ് ജനസഞ്ചയം ജീവിച്ചിരുന്നത് എന്നുള്ളത് വിവരണവും ലിംഗപുരാണത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നൽകുന്നു ശിവന്റെ പൂജ ഭാരതമെമ്പാടും നടന്നിരുന്നതിന്റെ പ്രത്യേകതയും ഇരുപത്തിയെട്ട് രൂപഭേദങ്ങളോടുകൂടി ശിവപൂജ ഭാരതത്തിൽ നടന്നിരുന്ന കുറിച്ചും ആത്മീയ പ്രഭാവത്തെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഈ ഭാഗത്ത് വിവരിക്കുന്നുണ്ട് കൂടാതെ വൈഷ്ണവാരാധകരുടെ ലക്ഷണം വൈഷ്ണവരുടെ ആചാരാനുഷ്ഠാനങ്ങളും വിഷ്ണുമന്ത്ര ജപവും ആത്മീയ തത്വങ്ങളും എല്ലാം വിവരിച്ച് ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിക്കായിട്ട് സുദർശന ചക്ര ചരിതം വൈഷ്ണവ പൂജാവിധികൾ ശിവസ്തുതി ഇവയെല്ലാം എപ്രകാരമാണ് സമഗ്രമായി വർത്തിക്കുന്നത് എന്നും സൂചിപ്പിക്കുന്നു ഒരു പക്ഷേ വൈഷ്ണവരെന്നും ശൈവരെന്നും രണ്ട് വിഭാഗം ഉണ്ടായിരുന്ന ഭാരതത്തിൽ അവർ ഒരേ ചൈതന്യത്തെയാണ് ആരാധിക്കുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി രചിച്ചിരിക്കുന്ന അത്യുജ്വലമായ ശിവൻ തന്നെ വിവരിക്കുന്ന ഒരു പുരാണമാണ് ശിവപുരാണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരർത്ഥത്തിൽ ഭാരതത്തിൽ ഈശ്വര ഭജനയുടെ അടിസ്ഥാനത്തിൽ വിഭാഗീയത വളരുമ്പോൾ ഈ പുരാണങ്ങൾ മുഴുവനും തന്നെ അപ്രകാരമുള്ള വിഭാഗീയതയെ ചെറുക്കുവാനും ഏകത്വഭാവം വരുത്തുവാനും ശ്രമിച്ചിരുന്നു എന്ന് ലിംഗപുരാണം വായിക്കുമ്പോൾ മനസ്സിലാക്കാം അതിപ്രധാനമായ മറ്റൊരു പുരാണമാണ് ബ്രഹ്മവൈവർത്ത പുരാണം പതിനാല് മനുക്കളിൽ സാവർണി മനുവിന് നാരദ മഹർഷി വിവരിക്കുന്ന രീതിയിൽ നൽകുന്ന ഈ പുരാണ കഥ പ്രവചനം അത്യുജ്വലമായ ബ്രഹ്മചൈതന്യത്തെക്കുറിച്ചും ബ്രഹ്മചൈതന്യത്തിൻ്റെ വിവർത്തനമായ വൈവർത്തത്തെക്കുറിച്ചും ബ്രഹ്മാണ്ടത്തെക്കുറിച്ചും വിവരിച്ച് ബ്രഹ്മസൃഷ്ടി എപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിവരിക്കുന്നു തുടർന്ന് ശ്രീകൃഷ്ണന്റെ കഥ കൃഷ്ണനും ശ്രീനാരായണനും തമ്മിലുള്ള ബന്ധം ബ്രഹ്മത്തിന്റെ വൈവർത്തത്തിലൂടെ പരിണാമം സംഭവിച്ച് എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി വരുന്നത് എന്ന് ശ്രീകൃഷ്ണൻ വിവരിക്കുന്നതായിട്ടുള്ള ഭാഗം അതുപോലെ തന്നെ അനവധി മഹർഷിമാരുടെ ജനനം ഋഷിവര്യന്മാരുടെയും പിതൃക്കളുടെയും ദേവന്മാരുടെയും തമ്മിലുള്ള ബന്ധം ഇവയെല്ലാം വിവരിച്ച് കുബേരന്റെയും ചവനന്റെയും വംശാവലിയെക്കുറിച്ചും ബ്രഹ്മസൃഷ്ടിയുടെ വിവരണവും നൽകി ഒന്നാമത്തെ ഭാഗം അവസാനിക്കുന്നു ലോകസൃഷ്ടിയും പ്രകൃതിയെക്കുറിച്ചുള്ള വിവരണം വിവരണവും നൽകി അനവധി ശ്രേഷ്ഠരായ സ്ത്രീ പുരുഷന്മാരുടെ ചരിത്രകഥയും നൽകിയതിനു ശേഷം ശിവ ചരിത്രത്തിലേക്കും പാർവതീ ദേവിയുടെ കുറിച്ചും ശിവന്റെ മഹാത്മ്യത്തെക്കുറിച്ചും മുരുകന്റെയും മുരുകന്റെ അവതാരമായ സുബ്രഹ്മണ്യനെക്കുറിച്ചും അതുപോലെ തന്നെ ഗണേശനെക്കുറിച്ചും വിവരണം നൽകുന്നതോടുകൂടി അതിപ്രാധാന്യമുള്ള ബ്രഹ്മവൈവർത്ത പുരാണം അവസാനിക്കുന്നു ബ്രഹ്മചൈതന്യം വൈവർത്തനത്തിലൂടെ വിവർത്തനത്തിലൂടെ മാനിഫെസ്റ്റേഷനും മാനിപ്പുലേഷനിലൂടെയുമാണ് സൃഷ്ടി നടന്നത് എന്ന് വിവരിക്കുന്ന ആ പ്രധാന ഭാഗം അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മവൈവർത്ത പുരാണം എന്നതിന് പേരുണ്ടായത് അടുത്തത് മത്സ്യപുരാണമാണ് മത്സ്യരൂപിയായ മഹാവിഷ്ണു ഈ പുരാണ കഥകൾ വിവരിക്കുന്നത് കൊണ്ടാണ് ഈ പുരാണത്തിന് മത്സ്യപുരാണം എന്ന് പേരുണ്ടായത് ഇരുന്നൂറ്റി ഒന്ന് അധ്യായങ്ങളിലൂടെ ബ്രഹ്മാവിന്റെ മാനസപുത്രനായ മരീചിയുടെയും നാരദന്റെയും ദിതിയുടെയും ജനനത്തെക്കുറിച്ചും ത്രിമൂർത്തികളുടെ ഉത്ഭവത്തെക്കുറിച്ചും മന്വന്തരങ്ങളുടെ വിവരണത്തെക്കുറിച്ചും സോമവംശം സൂര്യവംശം പിതൃവംശം എന്നിവരുടെ വംശത്തെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം പിതൃക്കൾക്കായി നടത്തേണ്ട ശ്രാദ്ധകർമ്മങ്ങളുടെ മഹത്വം ശ്രാദ്ധകൽപ്പം പിതൃപൂജനം സപിണ്ഡീകരണ ക്രിയകൾ അഥവാ പിണ്ട ശ്രാദ്ധാദി കർമ്മങ്ങൾ ഇവയെല്ലാം വിവരിച്ച് സോമവംശത്തിലെ യയാദിയുടെയും പുരൂരവസിന്റെയും ചരിത്രവും കചദേവയാനിയുടെ കഥയും ശർമ്മിഷ്ഠയുടെയും ദേവയാനിയുടെയും കലഹവും യയാദിയുടെ സ്വർഗാരോഹണവും വിവരിച്ചതിന് ശേഷം മറ്റൊരു വിഷയമായ വർണ്ണാശ്രമധർമ്മങ്ങളിലേക്ക് മത്സ്യപുരാണത്തിൻ്റെ കഥ നീങ്ങുകയാണ് അവിടെ നിന്നും ലോകചരിത്രത്തെക്കുറിച്ചും യദു വിഷ്ണി അനു പുരു അഗ്നി എന്നീ വംശങ്ങളെക്കുറിച്ചും അതിലെ രാജാക്കന്മാരുടെ ധാർമ്മിക ചര്യകളെക്കുറിച്ചും വിവരിക്കുന്നു കൂടാതെ ഭാരതത്തിലെ അതിപ്രധാനങ്ങളായ ക്ഷേത്രങ്ങൾ ദേശങ്ങൾ പുണ്യനദികൾ പുണ്യതീർത്ഥങ്ങൾ അവയിൽ ദർശനം നടത്തുമ്പോഴും കുളിക്കുമ്പോഴും ആ ജലം കുടിക്കുമ്പോഴും എന്തെല്ലാം മഹത്വവും ആത്മീയ മോക്ഷവും ലഭിക്കുന്നു എന്ന വിവരണവും കൂടാതെ ഋഷി പരമ്പരകളുടെ ഭൃഗു ആംഗീരസ് വിശ്വാമിത്രൻ കശ്യപൻ വസിഷ്ഠൻ പരാശരൻ അഗസ്ത്യൻ എന്നിവരുടെ വംശാവലിയെക്കുറിച്ചും അനവധി രാജാക്കന്മാരുടെ വംശാവലിയെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ഓരോ രാജാവിൻ്റെയും ധർമ്മ എന്താണെന്നും രാഷ്ട്രത്തിൽ ശിക്ഷ നിയമങ്ങൾ എപ്രകാരം നടപ്പാക്കണമെന്നും ജനതതിയുടെ ആരോഗ്യകരമായ ഭൗതികവും ആത്മീയവുമായ വളർച്ച എപ്രകാരം സാധ്യമാകണമെന്നും വിവരിക്കുന്നു കൂടാതെ വിഷ്ണുവിൻ്റെ വാമനാവതാരത്തെക്കുറിച്ചും വരാഹാവതാരത്തെക്കുറിച്ചും സുദീർഘമായ വിവരണങ്ങളും മത്സ്യപുരാണത്തിൽ നൽകിയിട്ടുണ്ട് കലിയുഗ ആരംഭത്തിനെക്കുറിച്ചും ആ കാലത്ത് ഉണ്ടായിരിക്കേണ്ട കുറിച്ചും വിവരിച്ചതിന് ശേഷം മത്സ്യപുരാണം പഠിക്കുന്നത് കൊണ്ടുള്ള മഹത്വം എന്താണെന്ന് വിവരിക്കുന്നതോടുകൂടി മത്സ്യപുരാണ മഹത്വം അവസാനിക്കുന്നു കൂർമ്മപുരാണം പാതാളത്തിൽ വെച്ച് കൂർമ്മരൂപിയായ വിഷ്ണു വിവരിക്കുന്നതാണ് ഇത് അൻപത്തിമൂന്ന് അധ്യായങ്ങളുള്ള പൂർവഭാഗവും ആറ് അധ്യായങ്ങളുള്ള ഉത്തരഭാഗവുമാണ് കൂർമ്മപുരാണത്തിലുള്ളത് ബ്രഹ്മാവിൽ നിന്ന് പതിനാല് മനുക്കളുടെ സൃഷ്ടി മരീചി ചരിത്രവും കശ്യപ ചരിത്രവും വൈവസ്വ മനുവിന്റെ വംശജമായ ഇക്ഷാ ഇക്ഷ്വാകുവിൻ്റെ ചരിത്രവും സൂര്യവംശം ചന്ദ്രവംശം യദുവംശം എന്നിവരുടെ വംശങ്ങളിൽ ജനിച്ച രാജാക്കന്മാരുടെ മഹത്വവും ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളായ കാശി പ്രയാഗ ഗയ ഹരിദ്വാരം ഋഷികേശം എന്നീ സ്ഥലങ്ങളുടെ മഹത്വവും മറ്റ് അനവധി പുണ്യക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുകയും ആത്മീയമായ തീർത്ഥാടനം നടത്തുകയും ചെയ്യുമ്പോൾ ലഭിക്കുന്ന അത്യുജ്വലമായ ആത്മീയവും ഭൗതികവുമായ ഉന്നതിയെക്കുറിച്ചും വിവരിക്കുന്നു കൂടാതെ ജംബുദ്വീപ് അഥവാ ഏഷ്യാ ഭൂഖണ്ഡത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും സുദീർഘമായ വിവരണവും ഈ ഭാഗത്ത് നൽകുന്നുണ്ട് അടുത്ത ഭാഗം ഭക്തിയുടെ മഹത്വവും നിർമ്മലമായ ചിന്താധാരയെക്കുറിച്ചും മരണം വരെ ആചരിക്കേണ്ട വർണ്ണാശ്രമധർമ്മങ്ങളെ കുറിച്ചും വിവരിച്ചതിന് ശേഷം പൂജാകർമ്മങ്ങളും ആത്മീയ കർമ്മങ്ങളും നടത്തി ഭാരതത്തിലെ പുണ്യനദികളിൽ തീർത്ഥാടനവും നടത്തി അവസാനം വരെയും മോക്ഷപ്രാപ്തിക്കായി ഈശ്വര പ്രാർത്ഥനയും ധർമ്മചര്യയും അനുഷ്ഠിക്കേണ്ട മഹത്വവും വിവരിക്കുന്നതോടുകൂടി കൂർമ്മപുരാണം അവസാനിക്കുന്നു വരാഹപുരാണം വരാഹമൂർത്തി വിവരിക്കുന്ന ഇരുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളുള്ള പുരാണമാണിത് നാല് വർണ്ണങ്ങളുടെയും കർമ്മധർമ്മങ്ങളെക്കുറിച്ചുള്ള വിവരണം ഗൗരിയുടെ വിവരണം പരമേശ്വരനും ഗൗരിയും തമ്മിൽ വിവാഹം നടത്തുന്നതും ഗണപതിയുടെ ജനനവും വിവരിച്ചതിന് ശേഷം ഏഴ് ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും വിവരിച്ച ജംബുദ്വീപിന്റെ പ്രത്യേകതയും ഇവിടെയുള്ള അനവധി പർവ്വതങ്ങളുടെ വിവരണങ്ങളും സസ്യലതാദികളുടെ മഹത്വവും പുണ്യക്ഷേത്രങ്ങളുടെ മഹത്വവും ഭൂമിശാസ്ത്രപരമായി ഭാരതത്തെ ഒൻപത് ഖണ്ഡങ്ങളായി ഭാഗിച്ചതിന് ശേഷം അവിടെ ജീവിച്ചിരുന്ന വ്യക്തികളുടെ ഭൗതിക കാര്യവിവരണങ്ങളും നൽകിയതിനു ശേഷം സപ്തദ്വീപുകളായ ശാഖ കുശ ക്രൗഞ്ച ശാൽമലി എന്നീ നാല് ദ്വീപുകളുടെ കുറിച്ചുള്ള വിവരണങ്ങളും സുദീർഘമായി നൽകുന്നു കൂടാതെ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെക്കുറിച്ചും ഹിരണ്യാക്ഷ ചരിത്രത്തെക്കുറിച്ചും ഹിരണ്യാക്ഷനിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്ന് വരാഹ അവതാരം ഉണ്ടായത് എപ്രകാരമാണെന്നും വിവരിക്കുന്നതോടുകൂടി വരാഹ പുരാണം അവസാനിക്കുന്നു അടുത്തത് വാമന പുരാണമാണ് രണ്ട് ഖണ്ഡങ്ങളിലായി അൻപത്തിരണ്ടും നാൽപ്പത് അധ്യായങ്ങൾ വീതമുള്ള വാമന പുരാണത്തിൽ മനുഷ്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും ശിവാവതാരങ്ങളെക്കുറിച്ചും ദേവാസുര വൈരത്തെക്കുറിച്ചും വിവരിച്ച് ദേവീദേവന്മാരുടെ പ്രത്യേകതകളും കലിയുഗത്തിൽ നടത്തേണ്ട അത്യുജ്വലങ്ങളായ ദാനധർമാദികളെക്കുറിച്ചും ഈശ്വരോപാസനയെക്കുറിച്ചും വിവരിച്ച് മരണശേഷം നടത്തേണ്ട അനവധി വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ വിവരിക്കുന്നുണ്ട് കൂടാതെ വിഷ്ണുവിൻ്റെ കഥകൾ വിവരിക്കുന്ന സമയത്ത് വാമനാവതാരത്തിൻ്റെ മഹത്വം അപ്രകാരം വാമനാവതാരം ഉണ്ടാകുവാൻ കാരണഭൂതമായ ബലിയുടെ ചരിതവും വിവരിക്കുന്നു കൂടാതെ സരസ്വതി സ്തോത്രത്തെക്കുറിച്ചും ഭാരതത്തിലെ അനവധി തീർത്ഥങ്ങളെക്കുറിച്ചും വനങ്ങളെക്കുറിച്ചും ശിവക്ഷേത്രങ്ങളെക്കുറിച്ചും വിവരിച്ച് പഴയ ഭാരതീയരുടെ ദാനധർമാദികളുടെ പ്രത്യേകത എന്തായിരുന്നു എന്നും മ്ലേച്ഛവംശത്തിൽ ജനിച്ചവർ ഇപ്രകാരം നടത്താത്തത് കൊണ്ട് അവൻ അവൻ അവര് നീചന്മാരായി തീർന്നത് എന്തുകൊണ്ടാണെന്നും വിവരിച്ചതിനു ശേഷം മഹാബലിയെ പാതാളത്തിലേക്ക് താഴ്ത്തുന്ന കഥ ഈ വാമന പുരാണത്തിലെ രണ്ടാം ഭാഗത്തും വീണ്ടും ആവർത്തനം എന്ന പോലെ നൽകിയിരിക്കുന്നു കൂടാതെ പ്രഹ്ലാദന്റെ പൗത്രനാണ് മഹാബലി എന്നറിയാമല്ലോ ആ പ്രഹ്ലാദന്റെ തീർത്ഥയാത്ര മഹാബലിയുടെ ദേഹാന്തർധാനത്തിനു ശേഷം പ്രഹ്ലാദന്റെ തീർത്ഥയാത്രയെക്കുറിച്ചും വാമനാവതാര മഹാത്മ്യത്തെക്കുറിച്ചും വിവരിക്കുന്നതോടുകൂടി വാമനപുരാണം അവസാനിക്കുന്നു സ്കന്ദപുരാണത്തിൽ അതിബൃഹത്തായ ഏഴ് ഖണ്ഡങ്ങളാണുള്ളത് മഹേശ്വര ഖണ്ഡം എന്ന ആദ്യ ഭാഗത്തിൽ ശിവസ്തുതിയും ശിവന്റെ അനവധി അവതാരങ്ങളും ഇന്ദ്രന്റെ ചരിത്രവും ശിവനുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും സുബ്രഹ്മണ്യന്റെ ജനനവും ഗണേശന്റെ ജനനവും പാർവതിയുടെ അവതാരവും തുടങ്ങി അരുണാചല ദേശത്തുള്ള അനവധി ക്ഷേത്രങ്ങളുടെ പ്രത്യേകതയും വിവരിക്കുന്നു കൂടാതെ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീ വെങ്കടാചലപതി ക്ഷേത്രത്തെക്കുറിച്ചും ആന്ധ്രദേശത്തിൽ അടങ്ങിയിരി നിർമ്മിച്ചിരിക്കുന്ന അക്കാലത്തെ അനവധി ക്ഷേത്രങ്ങളെക്കുറിച്ചും ശ്രീനിവാസ പൂജയെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് തുടർന്ന് ബദരീകാശ്രമത്തെക്കുറിച്ചും ബദരീനാഥ ക്ഷേത്രത്തെക്കുറിച്ചും കാർത്തിക മാസത്തിലെ വ്രതങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും നടത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ചും മുപ്പത്തിയെട്ട് ആചാരങ്ങളും നാൽപ്പത്തി ഒന്ന് പുണ്യകർമ്മങ്ങളും എപ്രകാരമാണ് അനുഷ്ഠിക്കേണ്ടത് എന്നും വിവരിച്ചതിനു ശേഷം ശ്രീകൃഷ്ണാവതാരത്തിലേക്ക് സ്കന്ദപുരാണത്തിൻ്റെ അടുത്ത ഭാഗമായി ഉള്ള വിവരണം നമുക്ക് കാണാൻ സാധിക്കും സ്കന്ദപുരാണത്തിലും ശ്രീകൃഷ്ണ ജന്മകഥകൾ വായിക്കുവാൻ സാധിക്കുന്നത് പുരാണ കഥകളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു ഈശ്വരൻ്റെയോ ഒരു അവതാരത്തിൻ്റെയോ കഥയല്ല അത് എന്ന് വ്യക്തമാക്കുന്നത് കൊണ്ടാണ് ശ്രീരാമ അവതാരവും രാമതീർത്ഥത്തെക്കുറിച്ചും ധനുഷ്കോടിയെക്കുറിച്ചും അതുപോലെ തന്നെ രാമേശ്വരത്തെക്കുറിച്ചും വിവരിക്കുന്ന ഭാഗങ്ങളും വിവരിച്ചതിന് ശേഷം ഭസ്മത്തിനെ മാഹാത്മ്യം രുദ്രാക്ഷത്തിന്റെ മാഹാത്മ്യം ശിവപൂജയുടെ മാഹാത്മ്യവും വിവരിക്കുന്നു തുടർന്ന് ഉത്തരഭാരതത്തിലെ അനവധി ക്ഷേത്രങ്ങളുടെ പ്രത്യേകിച്ചും കേദാരത്തെക്കുറിച്ചും ബദ്രീനാഥ ക്ഷേത്രത്തെക്കുറിച്ചും വാരണാസിയെക്കുറിച്ചും ദക്ഷേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും എല്ലാം വിവരിച്ച് ആ പ്രദേശങ്ങളിൽ തീർത്ഥാടനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന മഹത്വത്തെക്കുറിച്ചും വിവരിക്കുന്നു പിന്നീട് അവന്തി ദേശത്തിലുള്ള അനവധി ക്ഷേത്രങ്ങൾ പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ ഏതെല്ലാമാണെന്ന് വിവരിക്കുന്നു ഈ ഭാഗത്ത് എഴുപത്തി അഞ്ചിൽ പരം പുരാതനമായ ക്ഷേത്രങ്ങളുടെ വിവരണം കാണാം കൂടാതെ ഇരുന്നൂറിൽ പരം തീർത്ഥങ്ങളുടെ വിവരണവും ഇതിനകത്ത് നൽകിയിട്ടുണ്ട് ഭാരതഭൂമിയിലെ അനവധി തീർത്ഥങ്ങളെക്കുറിച്ചും ക്ഷേത്രങ്ങളെക്കുറിച്ചും അനവധി ഋഷിവര്യന്മാരുടെ ആശ്രമങ്ങൾ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചും മഹാഭാരത രാമായണ കഥകളിലെ കഥാപാത്രങ്ങളുമായി ഈ ആശ്രമങ്ങൾക്കുള്ള ബന്ധം എന്താണെന്നും വിവരിച്ചതിന് ശേഷം കാശി രാജാക്കന്മാരുടെ ചരിത്രവും ചക്രപാണി മണിഭദ്രൻ എന്നീ ക്ഷത്രിയ രാജാക്കന്മാരുടെ പ്രത്യേകതയും മഹത്വവും വിവരിച്ച് പതിനൊന്ന് ഏകാദശ രുദ്രന്മാരുടെ വിവരണവും ദ്വാദശ ആദിത്യന്മാരുടെ വിവരണവും നൽകിയതിനു ശേഷം സ്കന്ധപുരാണത്തിൻ്റെ ഉത്ഭവം എപ്രകാരമാണ് എന്ന് വിവരിക്കുന്നു കൂടാതെ അനവധി രുദ്രക്ഷേത്രങ്ങളെക്കുറിച്ചും തീർത്ഥ ആടന കേന്ദ്രങ്ങളെക്കുറിച്ചും ദാമോദര ക്ഷേത്രത്തെക്കുറിച്ചും ഗംഗേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും കോടീശ്വര ക്ഷേത്രത്തെക്കുറിച്ചും ഓരോ സ്ഥലങ്ങളാണ് ഇവ ഈ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം വിവരിച്ചതിനു ശേഷം ദ്വാരകയുടെ മഹത്വവും ശ്രീകൃഷ്ണന്റെ അവതാര ലക്ഷ്യങ്ങളും വിവരിക്കുന്നു അടുത്തത് ബ്രഹ്മാണ്ട പുരാണമാണ് നൈമിഷാരണ്യത്തിൽ വിവരിക്കുന്ന ഈ ബ്രഹ്മാണ്ട പുരാണത്തിൽ രുദ്രദേവന്മാരുടെ കഥ ജംബുദ്വീപിൻ്റെ മഹത്വം മറ്റു പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഉള്ള അനവധി വംശങ്ങളുടെ കഥകളും നൽകിയതിനു ശേഷം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അസ്ട്രോണമിക്കൽ എക്സ്പ്ലനേഷൻസ് കൂടി ബ്രഹ്മാണ്ട പുരാണത്തിൽ കാണാം ഗ്രഹങ്ങളിൽ സൂര്യൻ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചും നാല് യുഗങ്ങൾ എപ്രകാരമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം ഋഷിവര്യന്മാരുടെയും മനുക്കളുടെയും കഥകളെക്കുറിച്ച് സുദീർഘമായ വിവരണം ബ്രഹ്മാണ്ട പുരാണത്തിൽ നൽകിയിരിക്കുന്നു ഭൃഗുവംശത്തെക്കുറിച്ചും അതിനുശേഷം ഭൃഗുവിൻ്റെ വിവരണത്തിലൂടെ ധനുവംശത്തെ കുറിച്ചും അത്രി ഋഷിയുടെ വംശപരമ്പരയെക്കുറിച്ചും കശ്യപ വംശത്തിൻ്റെ വിവരണത്തെക്കുറിച്ചും അദ്ദേഹം വിവരിക്കുന്നതായ പിതൃകർമ്മങ്ങളുടെ അടിസ്ഥാന ആചാരവിചാരങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങൾ ഈ ബ്രഹ്മാണ്ട പുരാണത്തിൻ്റെ അവസാന ഭാഗത്തിൽ നൽകിയിരിക്കുന്നു കൂടാതെ ഹയഗ്രീവ അഗസ്ത്യ സംവാദവും അമൃതമതന കഥയും അനവധി അസുരന്മാരുടെ ജയാപജയങ്ങളെക്കുറിച്ചും അസുര ദേവ യുദ്ധങ്ങളെക്കുറിച്ചും ഭഗവതിയും ദേവിയുടെയും ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും ബ്രഹ്മാണ്ട പുരാണത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു ദേവി മഹാത്മ്യവും ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിൽ വിവരിച്ചിരിക്കുന്നതായി കാണാം അറുന്നൂറ്റി ഇരുപത്തിയെട്ട് അധ്യായങ്ങളുള്ള പത്മപുരാണമാണ് അതിബൃഹത്തായ മറ്റൊരു പുരാണം ആത്മീയവും ഭൗതികവുമായ നൂറുകണക്കിന് ആചാരങ്ങളെക്കുറിച്ചാണ് പത്മപുരാണം ആധാ ആദ്യം തന്നെ വിവരിക്കുന്നത് നൂറ്റി എൺപത്തിയേഴ് അധ്യായങ്ങളുള്ള ഭൂമികണ്ഠത്തിൽ രാമായണ കഥ സംഗ്രഹരൂപത്തിൽ പൂർണ്ണമായും നൽകിയിരിക്കുന്നു ഇരുപത്തിയാറ് അധ്യായങ്ങളിലൂടെ ശ്രീകൃഷ്ണ കഥയും പൂർണ്ണമായും വിവരിക്കുന്നു കൂടാതെ മത്സ്യാവതാരം മുതൽക്ക് കൃഷ്ണാവതാരം വരെ മഹാവിഷ്ണുവിൻ്റെ കുറിച്ച് നൂറ്റിപ്പതിമൂന്ന് അധ്യായത്തിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള വിവരണവും പാതാളഖണ്ഡത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും കൂടാതെ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ വഹിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് ആരംഭിക്കുന്ന താമരയെക്കുറിച്ചുള്ള വിവരണം എൺപത്തിരണ്ട് അധ്യായങ്ങളിൽ കാണാൻ സാധിക്കും സ നാഭികമലേ വിഷ്ണോ സ്ഥിതോ ബ്രഹ്മപ്രജാപതി നാഭികമലത്തിലുള്ള ആ പത്മത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മപ്രജാപതിയുടെ പ്രത്യേകതയും വിവരിച്ച് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് അധ്യായങ്ങളിലൂടെ ഏഴ് കോണ്ടിനെന്റുകളായ സപ്തദ്വീപുകളുടെ വിവരണവും അതിൽ ഏഷ്യാഭൂഖണ്ഡമായ ജംബുദ്വീപിന്റെ പവിത്രതയും പ്രത്യേകതയും വിവരിച്ച് ഭാരതത്തിൻ്റെ അനേകം ഋഷിവര്യന്മാരുടെ ജനനകഥയും അവരുടെ ചരിത്രവും രാജവംശജരുടെ ധർമ്മനീതിശാസ്ത്രവും വിവരിക്കുന്നതോടുകൂടി അത്യുജ്വലമായ പത്മപുരാണം അറുന്നൂറ്റി ഇരുപത്തിയെട്ട് അധ്യായങ്ങളിലൂടെ വിവരിക്കുന്നത് അവസാനിക്കുന്നു വായുപുരാണമാണ് പതിനെട്ടാമത്തെ പുരാണം വായു ഭഗവാൻ വിവരിക്കുന്ന പുരാണമായതുകൊണ്ടാണ് ഇതിനെ വായുപുരാണം എന്നറിയപ്പെടുന്നത് രണ്ട് ഖണ്ഡങ്ങളിലായിട്ട് ഈ പുരാണത്തിൽ നൂറ്റി പതിനൊന്ന് അധ്യായങ്ങളാണുള്ളത് പ്രപഞ്ചത്തിലെ ചരാചരങ്ങളുടെ സൃഷ്ടി മനുഷ്യരുടെ ഉത്ഭവം നാല് വർണ്ണങ്ങളുടെ ഉത്ഭവം ദേവന്മാരുടെ സൃഷ്ടി പതിനാല് മനുക്കളുടെ സുദീർഘമായ വിവരണം മന്വന്തര കഥകള് ആശ്രമധർമ്മങ്ങളും വർണ്ണധർമ്മങ്ങളും വിവരിച്ച് ധർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവർ ആചരിക്കേണ്ടതായ പ്രായശ്ചിത്ത വിധികളെക്കുറിച്ചും വിവരിച്ചതിന് ശേഷം ആത്മീയ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വിവരിക്കുന്നു തുടർന്ന് കൽപ്പങ്ങളുടെയും യുഗങ്ങളുടെയും മഹായുഗങ്ങളുടെയും കാലയളവ് എത്രത്തോളമാണെന്നും ഋഷിവര്യന്മാരുടെ വംശപരമ്പര എന്തെല്ലാമാണെന്നും ദേവവംശത്തിൽ അടങ്ങിയിരിക്കുന്നവർ ആരെല്ലാമാണെന്നും വിവരിച്ചതിനു ശേഷം ഋഷിവര്യന്മാരുടെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന അനവധി കഥകളും ഈ ജംബുദ്വീപമായ ഏഷ്യാ ഉണ്ടായിരിക്കുന്ന അക്കാലത്തുണ്ടായിരുന്ന വൃക്ഷലതാദികളുടെ പവിത്രത പ്രത്യേകത അവയിലെ ഔഷധികൾ ഏവയെല്ലാമാണെന്നും വിവരിക്കുന്നു കൂടാതെ ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളെക്കുറിച്ചും പുണ്യദേശങ്ങളെക്കുറിച്ചും ഭാരതഭൂമിയെ കർമ്മഭൂമി എന്നും പുണ്യഭൂമി എന്നും വിളിക്കാനുള്ള കാരണം എന്താണെന്നും വിവരിച്ച് അവസാന ഭാഗത്ത് ധ്രുവവംശത്തിലെ പൃഥ്വിരാജാവിൻ്റെ ചരിത്രവും പതിനാല് മനുക്കളുടെ വീണ്ടും ഉള്ള വിവരണവും ഓരോ കാലയളവിൽ അനുഷ്ഠിച്ചിരിക്കുന്ന ആചാരവിചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മഹാവ്രതങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളും നൽകി പതിനെട്ടാമത്തെ പുരാണം അവസാനിക്കുന്നു പതിനെട്ട് മഹാപുരാണങ്ങൾക്ക് ശേഷം പതിനെട്ട് ഉപപുരാണങ്ങളുണ്ട് ശ്രീകൃഷ്ണന്റെ പുത്രനായ സാമ്പന്റെ പേരിൽ അറിയപ്പെടുന്ന സാമ്പപുരാണം എൺപത്തിനാല് അധ്യായങ്ങളുള്ളതാണ് സൂര്യദേവനെക്കുറിച്ചും സൂര്യന്റെ ഉത്ഭവത്തെക്കുറിച്ചും ബ്രഹ്മാണ്ട സൃഷ്ടിയെക്കുറിച്ചും സൂര്യസൃഷ്ടിയുടെ ഗഹനമായ ശാസ്ത്രീയ വിവരണത്തെക്കുറിച്ചും ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തെക്കുറിച്ചും ആദിത്യരഥത്തെക്കുറിച്ചും സോമന്റെ ചന്ദ്രന്റെ ക്ഷയവൃദ്ധിയെക്കുറിച്ചും പൗർണമി അമാവാസി തുടങ്ങിയ അസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചും വിവരിച്ചതിന് ശേഷം ഗ്രഹങ്ങളുടെയും സൂര്യന്റെയും പൂജാവിധികളെക്കുറിച്ച് വിവരിക്കുന്നതാണ് സാമ്പപുരാണം ദേവി ഭാഗവതം പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി ദേവിയും മറ്റനവധി അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് വിവരിക്കുകയും അനവധി അവതാരങ്ങളെക്കുറിച്ചും കുറിച്ചും ഈ ദ്വീപുകളിലുള്ള അസുരന്മാരുടെ ചരിത്രത്തെക്കുറിച്ചും അനവധി രാജാക്കന്മാരുടെ ചരിത്രത്തെക്കുറിച്ചും വിവരിച്ച് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങിയവരുടെ പൂജാവിധികളെക്കുറിച്ചും വിവരിച്ച് രുദ്രോപാസനയും വിവരിക്കുന്നു കൂടാതെ കേനോപനിഷത്തിന്റെ വിവരണം പ്രത്യേകമായി നൽകിയിരിക്കുന്നതും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും കാലികാ പുരാണം തൊണ്ണൂറ്റിമൂന്ന് അധ്യായങ്ങളിലായി ശിവമാഹാത്മ്യം വിവരിക്കുന്ന ഉപപുരാണമാണ് കാലികാപുരാണം ശിവന്റെ അനവധി സ്തോത്രങ്ങളും പൂജാവിധികളുമാണ് ഇതിൽ നൽകിയിരിക്കുന്നത് മധ്യഭാഗത്തായി മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണ ചരിത്രവും അനവധി വ്രതങ്ങളുടെ ആചാരങ്ങളിലൂടെ ലഭിക്കുന്ന മോക്ഷപ്രാപ്തിയെക്കുറിച്ചും വിവരിക്കുന്നു നാരദപുരാണം അൻപത്തിയാറ് അധ്യായങ്ങളിലായി ഭാരതത്തിന്റെ ഭാരതക്ഷേത്രത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ഇവിടെയുള്ള തീർത്ഥങ്ങളെക്കുറിച്ചും ദേവസ്ഥാനങ്ങളെക്കുറിച്ചും അവതാരങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ജനതതിയുടെ വർണ്ണാശ്രമധർമ്മങ്ങളെക്കുറിച്ചും സദാചാരബോധത്തെക്കുറിച്ചും ബ്രഹ്മചാരി വ്രതത്തെക്കുറിച്ചും വേദപഠന രീതിയെക്കുറിച്ചും ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചും ശ്രാദ്ധകർമാദികൾ അനുഷ്ഠിച്ചിരുന്ന ബ്രാഹ്മണരെക്കുറിച്ചും ഋഷിവര്യന്മാർ അവ എപ്രകാരം അനുഷ്ഠിക്കണമെന്ന് ഉപദേശിച്ചതിനെക്കുറിച്ചും വേദവേദാംഗങ്ങൾ പഠിക്കേണ്ടതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നാരദൻ ഉപദേശിക്കുന്ന ഈ ഉപപുരാണം അത്യുജ്വലമായ ആചാരങ്ങൾ നിറഞ്ഞ ഒരു പുരാണമാണ് ഹരിവംശ പുരാണമാണ് അറുപത്തിയാറ് സർഗങ്ങളിലായി വിവരിക്കുന്ന മറ്റൊരു പുരാണം വീരസേനന്റെ പൂർവാചാര്യന്മാരായ ഭദ്രസേനൻ സിദ്ധസേനൻ ദേവനന്ദി വജ്രസൂരി മഹാസേനൻ രവിശേണൻ സിംഹനന്ദി ശാന്തിശേണൻ എന്നീ എന്നിവരുടെയും വർദ്ധമാന മഹാവീരന്റെ ചരിത്രവും വർദ്ധമാന മഹാവീരനും അതുപോലെ തന്നെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭരിച്ചിരുന്ന മറ്റ് രാജാക്കന്മാരുടെ ചരിത്രവും നൽകിയതിനു ശേഷം അയോധ്യയെക്കുറിച്ചും ഭാരത രാജാവിനെക്കുറിച്ചുമുള്ള ചരിത്രവും ബാഹുബലിയുടെ അവതാര ഉദ്ദേശത്തെക്കുറിച്ചും വിവരിക്കുന്നു കൂടാതെ ഹരിവംശ ചരിത്രവും കൗശംബി നഗരത്തിൻ്റെ വിവരണവും ആര്യൻ്റെയും മനോരമയുടെയും പുത്രനായി ഹരി ജനിച്ച കഥയും ഹരിവംശത്തിലൂടെ നൽകുന്നു മറ്റൊരർത്ഥത്തിൽ ജൈനവംശത്തിൻ്റെ കഥയും ജൈനവംശത്തിലെ ജനതതിയും ശ്രീകൃഷ്ണൻ്റെ പിൻതലമുറയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിക്കുന്നതും ഇതിനകത്ത് കാണാൻ സാധിക്കും തുടർന്ന് ശ്രീകൃഷ്ണ ചരിത്രവും വാസുദേവന്റെയും ജരാസന്ധന്റെയും കംസന്റെയും ദേവകീ വിവാഹം തുടങ്ങിയ കഥകളും ഇതിനകത്ത് അവസാന ഭാഗത്ത് വിവരിക്കുന്നുണ്ട് കൂടാതെ ശ്രീകൃഷ്ണന്റെ വനഗമനവും അന്ത്യവും ശ്രീകൃഷ്ണ ശരീരം തുങ്കഗിരി നദിയിൽ ദഹി തുങ്കഗിരി നദീതീരത്ത് ദഹിപ്പിക്കുന്നതിനെക്കുറിച്ചും പാണ്ഡവർ നേമീനാഥനിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ച് വാനപ്രസ്ഥം നടത്തുന്നതിനെ നടത്തുന്നതിനെക്കുറിച്ചും മഹാവീരൻ്റെ നിർവ്വാണത്തെക്കുറിച്ചും ജൈനവംശ ആചാര്യന്മാരുടെ പ്രത്യേകതയെക്കുറിച്ചും ഹരിവംശ പുരാണത്തിൽ വിവരണങ്ങളിൽ നൽകിയിട്ടുണ്ട് വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് വിഷ്ണുധർമ്മോത്തര പുരാണം ഒരു ചെറിയ പുരാണത്തെ പോലെ മൂന്ന് ഖണ്ഡ ഉപഖണ്ഡങ്ങളായിട്ടുള്ള പുരാണമാണ് വിഷ്ണുധർമ്മോത്തര പുരാണം ഭൂഗോളത്തെക്കുറിച്ചും പാതാളത്തെക്കുറിച്ചും അവയുടെ വിസ്തീർണത്തെക്കുറിച്ചും കൂടാതെ കുറിച്ചും ജോഗ്രഫിക്കൽ എക്സ്പ്ലനേഷൻസും നൽകിയിട്ടുള്ള പുരാണത്തിൽ അനവധി രാജാക്കന്മാരുടെ ഭരണരീതികളെക്കുറിച്ചും ഭാരതത്തിലുണ്ടായിരുന്ന തീർത്ഥസ്നാനങ്ങളെക്കുറി തീർത്ഥസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വിവരണവും മനുഷ്യരുടെ ലക്ഷണത്തെക്കുറിച്ചും വേദവേദാംഗങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും ധനുർവേദ ഗ്രന്ഥങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും സംസ്കൃത ഭാഷയുടെ പ്രത്യേകതയെക്കുറിച്ചും ഇതിഹാസ കാവ്യ നാട്യശാസ്ത്രാദി ഗ്രന്ഥങ്ങൾ അന്ന് നിലനിന്നിരുന്നവയുടെ പ്രത്യേകതകളെക്കുറിച്ചും അവയുടെ മഹത്വത്തെക്കുറിച്ചും രചയിതാക്കളുടെ വിവരണത്തെക്കുറിച്ചും ഈ വിഷ്ണു ധർമ്മോത്തര പുരാണത്തിൽ സുദീർഘമായി വിവരണങ്ങൾ നൽകിയിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ ഹംസരൂപത്തിൽ ഋഷിമർ ഋഷിവര്യന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമായിട്ടാണ് വിഷ്ണു ധർമ്മോത്തര പുരാണം രചിച്ചിരിക്കുന്നത് കൽക്കി അവതാരത്തെക്കുറിച്ച് വിവരണം നൽകുന്നതാണ് കൽക്കി പുരാണം കൽക്കിയുടെ ജനനത്തെക്കുറിച്ചും കൽക്കിയുടെ വംശപരമ്പരകളെക്കുറിച്ചും സുദീർഘമായ വിവരണം ഇതിൽ കാണാൻ സാധിക്കും ഈ പുരാണത്തിൽ മാത്രം ഒരു പ്രത്യേകതയുള്ളത് തുടർച്ചയായ കഥാരൂപത്തിൽ കൽക്കിയുടെ ജനനം മുതൽക്ക് അന്ത്യയാത്ര വരെയുള്ള ഒരു കഥ അവതരിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് കൽക്കി പുരാണത്തിൻ്റെ പ്രത്യേകത മുൽഗല പുരാണം മുൽഗലാചാര്യൻ രചിച്ച ബൃഹത്തായ ഒരു ഉപപുരാണമാണ് ഒൻപത് ഖണ്ഡങ്ങളുള്ള ഈ പുരാണം മറ്റ് പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് പോലെ തന്നെ അനവധി അസുരന്മാരുടെ ജനനവും ആ അസുരന്മാരെല്ലാവരും ഓരോ അവതാരമൂർത്തികളായ ദേവന്മാരുമായി യുദ്ധം ചെയ്ത് നശിക്കു നശിച്ചതിനെക്കുറിച്ചും അതിനുശേഷം ഭാരതത്തിൻ്റെ വിവരണം നൽകുന്നതായും ഭാരതത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും ആചാര വിചാരങ്ങളെക്കുറിച്ചും വിവരിച്ചതിനു ശേഷം യുധിഷ്ഠിരൻ്റെ ചരിത്രം പ്രത്യേകമായി വിവരിച്ചിരിക്കുന്നു യുധിഷ്ഠിരൻ്റെ ചരിത്രം വിവരിച്ചതിന് ശേഷം വീണ്ടും ഈശ്വരാവതാരങ്ങളുടെ വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഗണപതിയുമായി പ്രത്യേക ബന്ധമുള്ള അനവധി കഥകളും ഇവിടെ വിവരിച്ചിട്ടുണ്ട് ധ്രുവന്റെ ഉൽപ്പത്തിയും ദേവാസുര യുദ്ധ കഥ കഥയും അനവധി രാജാക്കന്മാരുടെ ഭരണരീതികളെക്കുറിച്ചും വിവരിക്കുന്നതോടുകൂടി ഈ പുരാണം അവസാനിക്കുന്നു ആദിപുരാണം മുപ്പത് അധ്യായങ്ങളുള്ള കുറിച്ച് വിവരിക്കുന്ന ശ്രീകൃഷ്ണനെക്കുറിച്ചും കംസനെ കംസനെക്കുറിച്ചും ശ്രീകൃഷ്ണ ലീലകളെക്കുറിച്ചും ശ്രീകൃഷ്ണന്റെ കുറിച്ചും വിവരിക്കുന്ന ഒരു പുരാണം പൂർണ്ണമായും ശ്രീകൃഷ്ണ ചരിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ആദിപുരാണം ആത്മപുരാണം തികച്ചും വ്യത്യസ്തമായ പതിനെട്ട് അധ്യായങ്ങളുള്ള ഈ പുരാണത്തിൽ ഒന്നാമത്തെ അധ്യായം ഐതരേയോപനിഷത്ത് രണ്ട് മൂന്ന് അധ്യായങ്ങൾ കൗശീതകി ഉപനിഷത്ത് നാല് മുതൽ ഏഴ് മുതലേയുള്ള അധ്യായങ്ങൾ ബൃഹദാരണ്യക ഉപനിഷത്തും എട്ടാം അധ്യായം ശ്വേതാശ്വേതര ഉപനിഷത്തും ഒൻപതാമത്തെ അധ്യായം കർണോപനിഷത്തിന്റെ സാരവും പത്താമത്തെ അധ്യായം നാരായണോപനിഷത്തിന്റെ സാരവും ജാപാല ഗർഭോപനിഷത്ത് ബ്രഹ്മോപനിഷത്ത് പരമഹംസോപനിഷത്ത് ഹംസോപനിഷത്ത് ആരുണേയി ഉപനിഷത്ത് ക്ഷുതികോപനിഷത്ത് അമൃതാനന്ദ ഉപനിഷത്ത് മഹത് ഉപനിഷത്ത് ആത്മപ്രബോധോപനിഷത്ത് കൈവല്യോപനിഷത്തിന്റെ സാരങ്ങൾ പതിനൊന്നാം അധ്യായത്തിലും ചാന്തോക്യോപനിഷത് സാരം പന്ത്രണ്ട് മുതൽക്ക് പതിനാല് വരെ അധ്യായങ്ങളിലും തലവാഹരോപനിഷത്ത് പതിനാലാം അധ്യായത്തിലും വിവരിക്കുന്നു അവസാനം നരസിംഹ പൂർവതാപിനി ഉപനിഷത്തും പ്രശ്നോപനിഷത്തും വിവരിച്ച് പതിനെട്ട് അധ്യായ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഈശാവാസ്യോപനിഷത്തും നൽകി പതിനെട്ട് അധ്യായങ്ങളിലൂടെ ഉപനിഷത്തുക്കൾ മാത്രം വിവരിക്കുന്ന ഒരു ഉപപുരാണമാണ് ആത്മപുരാണം അടുത്തത് ബ്രഹ്മപുരാണമാണ് ഭാരതഭൂമിയെക്കുറിച്ച് മാത്രം പ്രത്യേകിച്ച് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര അതുപോലെ തന്നെ ഓഡ്രദേശം മഹാരാഷ്ട്ര തുടങ്ങി എല്ലാ ദേശങ്ങളെക്കുറിച്ചും സുദീർഘമായി വിവരിക്കുന്ന പുണ്യക്ഷേത്രങ്ങളുടെയും പുണ്യനദികളുടെയും വിവരണം നൽകുന്ന ഒരു പുരാണമാണ് ഇത് അടുത്തത് വിഷ്ണുധർമ്മ പുരാണം വിഷ്ണുവിൻ്റെ അനവധി അവതാരങ്ങളെക്കുറിച്ചും ധർമ്മപരിപാലനം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വിഷ്ണു വിവരിക്കുന്നതിനെക്കുറിച്ചും ഇതിൽ വിവരിക്കുന്നു നരസിംഹ പുരാണം രാജധർമ്മത്തെക്കുറിച്ചും മന്വന്തരങ്ങളെക്കുറിച്ചും മറ്റ് പുരാണ വിഷയങ്ങളെക്കുറിച്ചും നൽകുന്നതാണ് ക്രിയായോഗസാര പുരാണവും അതുപോലെ തന്നെ ബൃഹത് നാരദീയ പുരാണവും മറ്റ് പുരാണങ്ങളിലേതുപോലെ തന്നെ അത്യുജ്വലങ്ങളായ പുരാണ കഥാവിവരണങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ വ്രതങ്ങൾ പുണ്യക്ഷേത്രങ്ങൾ ധാർമ്മിക ചര്യകൾ വർണ്ണാശ്രമധർമ്മങ്ങൾ എന്നിവ നൽകുന്നതാണ് ഇത്രയും ഉജ്ജ്വലങ്ങളായ മുപ്പത്തിയാറ് പുരാണങ്ങൾ കൂടാതെ ചെറിയ പുരാണങ്ങൾ വേറെയുമുണ്ട് എന്ന് പറയപ്പെടുന്നു ഏതായാലും ഭാരതീയ ചിന്താധാരകൾ പല ആവർത്തി പഠിക്കുകയും പഠിപ്പിക്കുകയും അറിയുകയും അറിയിക്കുകയും ചെയ്യുവാനുള്ള ധർമ്മത്തിൽ പുരാണങ്ങളിലുള്ള ശാസ്ത്രീയ ഭൗതിക ആത്മീയ ശാരീരികമായ തത്വങ്ങളെക്കുറിച്ച് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ധർമ്മബന്ധാവിൽ പുരാണങ്ങൾക്കുള്ള സ്ഥാനം അവയിൽ അടങ്ങിയിരിക്കുന്ന ചരിത്രപരവും ശാസ്ത്രീയവുമായ വിവരണങ്ങളെ കണ്ടെത്തി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉണ്ടെങ്കിൽ മാറ്റി ഇന്നത്തെ കാലത്ത് പ്രയോജനപ്രദമാം വിധം അവയിൽ ഉപയോഗിക്കാൻ സാധിക്കാവുന്നതിനെ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മം മാത്രമേ ഉള്ളൂ പുരാണാചാര്യന്മാർ പറഞ്ഞതുപോലെ സമകാലീന പ്രസക്തി ഇല്ലാത്ത അതുപോലെ തന്നെ കഥകൾ മാത്രമായ ഇന്നത്തെ കാലത്ത് വസ്തുതാപരമായി അനുയോജിക്കാൻ അനുഷ്ഠിക്കാൻ ആചരിക്കാൻ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവയെ തിരസ്കരിച്ച് നന്മയെ മുഴുവനും സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു കർമ്മബന്ധാവിലേക്ക് Indian Institute of Scientific Heritage നടത്തുന്ന പഠന പദ്ധതികളിലേക്കും വിശകലനത്തിലേക്കും സംഗ്രഹത്തിൻ്റെ പഠനത്തിലേക്കും സഹസ്രാബ്ദങ്ങളായി ഭാരതീയർ അനുഷ്ഠിച്ചു വന്നിരുന്ന നന്മകളെക്കുറിച്ചും പഠിക്കുവാൻ നിങ്ങൾക്കേവർക്കും സ്വാഗതമരുളുന്നു വിനീത പ്രണാമം